السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين صلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ونيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ റേഡിയോ വഴി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശുദ്ധമായ റമലാൻ ഇവിടെ ചോദിക്കുകയാണ് ഒരുപാട് നല്ല സ്വഭാവങ്ങൾ നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ് ഈ വിശുദ്ധ മാസം നമ്മളോട് വിട ചൊല്ലുന്നത് റമലാനിന്റെ മുമ്പുണ്ടായിരുന്ന ജീവിത ശൈലിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ മുസ്ലിം സമൂഹത്തിലെ റമദാനിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാകും എന്നാണ് അനുമാനിക്കുന്നത് അള്ളാഹു സുബാനഹുവത്താല റമദാൻ കൊണ്ട് ഗുണഫലം സിദ്ധിച്ചവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്നലെ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കി എന്നോണം തൗബ ചെയ്ത ഒരു മനുഷ്യൻ പിന്നീട് കൂടുതൽ നല്ല സ്വഭാവങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാകണം എന്നാണ് അത് അവന്റെ തൗബ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ അടയാളം കൂടിയായി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് റമദാനായപ്പോൾ എല്ലാവരും ബാഹുവിനോട് ഒരുപാട് മനസ്സ് തുറന്നുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ടാകും ആ ദുവാകളിൽ പാപങ്ങളെ കഴുകിക്കളയാനും ചെയ്യുന്ന വിവാദത്തുകളൊക്കെ പരലോകത്ത് പുണ്യം കിട്ടുന്ന രൂപത്തിൽ സ്വീകരിക്കാനും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു താല സ്വീകരിക്കട്ടെ അത്തരത്തിലുള്ള പ്രാർത്ഥനകളും വിവാദത്തുകളുമൊക്കെ സ്വീകരിച്ചു എന്നതിന്റെ അടയാളമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതിൻ്റെ ശേഷമുള്ള ജീവിതം ഏത് രൂപത്തിലാണ് എന്ന് നോക്കിയാണ് അഥവാ കൂടുതൽ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ജീവിതമാണ് അവൻ തൗബ ചെയ്തതിന് ശേഷം ഒരു വിശുദ്ധ റമദാനിന് ശേഷം ഒരാൾ നയിക്കുന്നത് എങ്കിൽ അവന്റെ റമദാൻ ഫലവത്തായതിന്റെ ലക്ഷണമാണ് അവന്റെ തൗബ സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് കൂടുതൽ നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കുന്നവരായി നമ്മൾ മാറുക അള്ളാഹു സുബാനഹുവത്താല തോഫിയേക്ക് നൽകട്ടെ അത് സംബന്ധമായി ഒരു ഹദീസ് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇമാം ഹാക്കിം മഹാനായ അൽക്കമത്ത് ബിൻ ഹാരിസ് റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മഹാനവറുകൾ പറയുന്നു ഞാൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഒരു സംഘം ആളുകൾ ചെന്നു ഞങ്ങൾ ഏഴുപേരുണ്ടായിരുന്നു ആ ഏഴിൽ ഏഴാമനായിട്ടാണ് ഞാനുള്ളത് അന സാബി സബഅത്തിൻ ഞങ്ങൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് സലാം ചൊല്ലി നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഞങ്ങളുടെ മേൽ സലാം മടക്കി ഞങ്ങൾ നബിയോട് സംസാരിച്ചു ഞങ്ങളുടെ സംസാരം നബിക്ക് വളരെയേറെ ഇഷ്ടമായി ഞങ്ങളുടെ സംസാരത്തിൽ എന്തോ നബിസല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾക്ക് വല്ലാത്ത താല്പര്യമുണ്ടായി അങ്ങനെ ഞങ്ങളോട് ചോദിച്ചു മാ അൻതും നിങ്ങൾ എന്താണ് എന്ന് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി മാ അന്തും എന്നാണ് സല്ലാ അലൈഹി സ്വലമ തങ്ങൾ ചോദിച്ചത് മൻ അന്തും എന്നല്ല മാ അന്തും എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ അതിലൊരുപാട് അർത്ഥം ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് സാധാരണ ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ വന്നാൽ മന്നന്തും നിങ്ങൾ ആരാണ് എന്ന് അങ്ങനെയാണ് ചോദിക്കേണ്ടത് ഇവിടെ നബി അലൈഹി സ്വലമ തങ്ങൾ ചോദിച്ചത് മാ അന്തും എന്നാണ് എന്താണ് നിങ്ങൾ എന്നാണ് അതിന്റെ പ്രത്യക്ഷമായ അർത്ഥം ഞങ്ങൾ പറഞ്ഞു മുമ്മിനോൻ ഞങ്ങൾ മുമ്മിനീങ്ങളാണ് സത്യവിശ്വാസം ഉൾക്കൊണ്ടവരാണ് കാലാപ തങ്ങൾ ഞങ്ങളോട് ചോദിച്ചത് ലിക്കുല്ലി കൗലിൻ ഹക്കീക്കത്തുൻ ഫമാ ഹക്കീക്കത്തു ഏമാനിക്കും എല്ലാ ഓരോ വാക്കിനും ഒരു യാഥാർത്ഥ്യമുണ്ട് നിങ്ങളുടെ ഈമാനിന്റെ യാഥാർത്ഥ്യം എന്താണ് ഓരോ വാക്കിനും ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഒരു ആശയം ഒരാൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സ്വീകരിച്ച ആശയത്തിന്റെ യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അയാൾ അത് സ്വീകരിച്ചിട്ടുണ്ടാകുക നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഏത് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫമാഹക്കീക്കത്തു ഈമാനിക്കും നിങ്ങളുടെ ഈമാനിന്റെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് കൊല്ല ഞങ്ങൾ പറഞ്ഞു ഹംസു അഷറ ഹസ്ല പതിനഞ്ചു കാര്യങ്ങളാണ് പ്രവാചകരെ ഞങ്ങളുടെ ഈമാനിന്റെ യാഥാർത്ഥ്യം ഹക്കീക്കത്ത് എന്ന് പറയുന്നത് പതിനഞ്ചു കാര്യങ്ങളാണ് അതിൽ ഹംസുൻ അമർത്തനാബിഹ അഞ്ച് കാര്യങ്ങൾ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതാണ് വഹംസുൻ അമറത്തിനാബിഹ റുസുലക്ക അഞ്ചു കാര്യങ്ങൾ അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളോട് കൽപ്പിച്ചതാണ് വഹംസുൻ തഹല്ലക്കനാബിഹ ഫിൽ ജാഹിലിയ പിന്നെ അഞ്ചെണ്ണം ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലത്ത് തന്നെ ഞങ്ങളുടെ സ്വഭാവങ്ങളായിരുന്നു ഇങ്ങനെ പതിനഞ്ചു കാര്യങ്ങളാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യ ഘടകമെന്ന് മഹാനായ അൽക്കമത്തുബിൻ ഹാരിസ് റതി അള്ളാഹു അൻഹുവിന്റെ സംഘം നബിസുല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളോട് പറഞ്ഞു തങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങളോട് തിരിച്ചു ചോദിച്ചു വഹംസുൻ തഹല്ലഖനാബിഹാഫിൽ ജാഹിലിയ അഞ്ചെണ്ണം ഞങ്ങൾ ജാഹലിയ കാലത്ത് തന്നെ ഞങ്ങൾ സ്വഭാവമായി സ്വീകരിച്ച കാര്യങ്ങളാണ് വനഹനു അലൈഹ ഞങ്ങൾ എന്നേ വരെ അത് തുടർന്നു കൊണ്ടുപോരുന്നുണ്ട് ഇലൽ ആന ഇതുവരെ ഇല്ല അൻ തൻഹാനായ റസൂലല്ല അങ്ങ് ഞങ്ങളോടത് പാടില്ലെന്ന് വിലക്കിയാൽ ഞങ്ങളത് ഒഴിവാക്കാൻ തയ്യാറാണ് അല്ലാത്ത പക്ഷം അത് ഞങ്ങളുടെ സ്വഭാവമാണ് എന്ന് മഹാനായ അൽക്കമത്തുബിനുൽ ഹാരിസ് റതി അള്ളാഹു അൻഹുവും സംഘവും നബ്സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങൾ ചോദിച്ചു അമൽ ഹംസുല്ലത്തി അമർത്തു ബിഹ ഏതാണ് ഞാൻ കൽപ്പിച്ചു എന്ന് പറയുന്ന അഞ്ചു കാര്യങ്ങൾ കുൽന ഞങ്ങൾ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അമർത്തന ഉമ്മിന ബില്ലാഹി വ മലായിക്കത്തിഹി വ കുത്തുബിഹി വറുസുലിഹി വൽ കതിരി ഖൈരിഹി വ ചില റിവായത്തുകളിൽ വൽ ബാസി ബാദൽ മൗത്തി എന്നും കാണുന്നുണ്ട് അഥവാ നമ്മൾ പഠിച്ചിട്ടുള്ള ഈമാൻ കാര്യങ്ങൾ അമർത്തന അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചത് അള്ളാഹുവിലും അള്ളാഹുവിന്റെ മലായിക്കത്തിലും അള്ളാഹുവിന്റെ കിതാബുകളിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കണം എന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതാണ് അതുപോലെ തന്നെ വൽഖദിരി ഹൈരിഹി വശരിഹി നല്ലതോ തീയതോ ആയ എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെല്ലാം അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയമാണ് എന്നുള്ള ഉറച്ച വിശ്വാസവും ഉണ്ടായിരിക്കണം എന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് മറ്റൊരു വിവാഹത്ത് പ്രകാരം വൽ ബാസി ബാദൽ മൗത്തി മരണശേഷമുള്ള പുനരുദ്ധാന നാളിനെ കുറിച്ചും വിശ്വസിക്കണം നമ്മളെല്ലാവരും മരിച്ചു ചെന്നാൽ പിന്നീട് നമ്മളെ അള്ളാഹു സുബാനഹുവത്താല പുനരുജ്ജീവിപ്പിക്കും പിന്നീട് അവൻ വിചാരണക്ക് വിധേയനാക്കുന്ന വിധേയമാക്കുന്ന നാള് വരാനുണ്ട് എന്നതാണ് വൽഖദരി ഹൈരിഹി വശരിഹി എന്നതിന് പകരമായി മഹാനായ അബൂനു ഐം തങ്ങളുടെ രിവായത്തിൽ ഉള്ളത് ഇങ്ങനെ ഈ അഞ്ചു കാര്യങ്ങൾ രണ്ടു കാര്യങ്ങൾ അതിൽ ഒരു രൂപായത്തിൽ അഞ്ചു കാര്യങ്ങളാണുള്ളത് അടുത്ത രൂപായത്തിൽ ഇതിലുള്ള നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ മുൻനിശ്ചയ പ്രകാരമാണ് എന്നതിനു പകരം മരണത്തിനു ശേഷമുള്ള പുനർജന്മത്തെക്കുറിച്ചാണ് മറ്റൊരു രൂപായത്തിലുള്ളത് ഏതായാലും ആ അഞ്ചു കാര്യങ്ങളാണ് ആ ഹദീസിൽ അഞ്ചു കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതിനർത്ഥം ഈമാൻ കാര്യങ്ങൾ അഞ്ചെണ്ണമുള്ളൂ എന്നുള്ളതല്ല ഈ സഹാബി മഹാനായ അൽക്കമാർ അലി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ സംഭവത്തിൽ അത്രയേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതാണ് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ ഒമൽ ഹംസുല്ലത്തി അമറത്ത് അമറത്ത് സുലി എന്നാൽ എന്റെ ദൂതന്മാർ അങ്ങയോട് കൽപ്പിച്ച അഞ്ച് കാര്യങ്ങൾ ഏതാണെന്ന് തങ്ങൾ ചോദിച്ചു കൊല്ല ഞങ്ങൾ പറഞ്ഞു അമറത്തന റുസുലുക അന്നഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅന്നക അബ്ദുഹു വറസൂലുഹു വനുഖീമ الصلاة المكتوبة ونؤدي الزكاة المفروضة ونصوم رمضان ونحج البيت إن استطعنا إليه السبيل അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളോട് കൽപ്പിച്ചത് അല്ലാഹുവല്ലാതെ ആരാധന എന്ന കർമ്മം സമർപ്പിക്കപ്പെടാൻ അർഹതയുള്ള ശക്തിയോ വ്യക്തിയോ മറ്റാരും തന്നെ ഇല്ലെന്നും അന്നക്കാബുദുഹു വറസൂലുഹു നിശ്ചയം അങ്ങ് ആ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്നും സത്യസാക്ഷ്യം വഹിക്കലാകുന്നു ഒനുക്കീമ മക്തൂബ അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തലും നിർബന്ധമായ സക്കാത്ത് കൊടുത്തുവീട്ടലും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലും പരിശുദ്ധമായ കഴബാലയത്തിലേക്ക് ചെന്ന് ഹജ്ജു ചെയ്യാൻ സാധ്യമാകുന്ന പക്ഷം അത് ചെയ്യലുമാകുന്നു ഇത് അങ്ങയുടെ ദൂതന്മാർ കൽപ്പിച്ച അഞ്ചു കാര്യമാണ് കാല തങ്ങൾ വീണ്ടും ചോദിച്ചു അമൽ ഹിസാലുല്ലത്തി തഹല്ലഖ് തുംബിഹാ ഫിൽ ജാഹിലിയ എന്നാൽ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലത്ത് തന്നെ നിങ്ങളുടെ സ്വഭാവമായിരുന്നു എന്ന് പറയുന്ന അഞ്ചു കാര്യം ഏതാണ് കൊല്ല ഞങ്ങൾ പറഞ്ഞു അഷുക്കുറു എന്തർ സുഭിക്ഷതയുടെ കാലത്ത് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് സുഭിക്ഷമായ സന്ദർഭം വരുമ്പോൾ പ്രയാസങ്ങളില്ലാത്ത എല്ലാ നിലക്കും സന്തോഷമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള വിഷമവും ഇല്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിന് ശുക്രു ചെയ്യുക അതാണ് ഒരു കാര്യം രണ്ടാമത്തത് വസ്സബുറു എന്തൽ ബലായി വിപത്തുക്കൾ വരുമ്പോൾ ക്ഷമിക്കുക അള്ളാഹുവിന്റെ പരീക്ഷണം വരുമ്പോൾ ആ പരീക്ഷണത്തിൽ ക്ഷമ കൈക്കൊള്ളുക വസ്തുതുക്കുഫി മവാത്വനില്ലിക്കായി യുദ്ധവേളകളിൽ ശത്രുവിനെ കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ അഥവാ ശത്രുവുമായി അടർക്കളത്തിൽ എതിരിടേണ്ടി വരുമ്പോൾ സത്യസന്ധമായി അവനവന്റെ പക്ഷത്തു നിൽക്കുക പിന്മാറാതിരിക്കുക ജീവിതത്തിലുണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ തൃപ്തിയോടുകൂടെ രണ്ടു കൈകളും നീട്ടി സ്വീകരിക്കുക ബിൽ ബിൽ ആദാ ശത്രുക്കൾക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നാൽ അതിന് അതിനെതിരെ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് അവരുടെ മുഖത്തു നോക്കിയാകാതിരിക്കുക അഥവാ ശത്രുക്കൾക്ക് വന്ന വിപത്തിൽ നമ്മൾ സന്തോഷിക്കുന്നത് അവരെ അറിയിക്കാതിരിക്കുക അവരുടെ മുഖത്ത് നാം സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുക അവർക്ക് വിഷമമുണ്ടാകുമ്പോൾ നമ്മൾ ചിരിക്കാതിരിക്കുക അവരുടെ വിഷമത്തിൽ നമ്മൾ സന്തുഷ്ടരാണ് എന്ന് നാം അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ അത് വല്ലാതെ കൊള്ളും ആ സ്വഭാവം ഞങ്ങൾ സ്വീകരിക്കാറില്ല ഫക്കാല റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് തങ്ങൾ പറഞ്ഞു കാദു അൻ യകൂനു അംബിയ മിൻ ഖിസാലിം മാ അഷ്റഫഹ ഫുഖഹ ഉദബ സാഹിത്യസമ്പന്നരായ പണ്ഡിതരാണ് നിങ്ങൾ കാദു അൻ യകൂനു അംബിയ മിൻ ഹുസാലിമ്മ അഷ്റഫഹ എന്തൊരു ശ്രേഷ്ഠമായ എന്തൊരു സവിശേഷമായ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് ഈ സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രവാചകന്മാരാകാൻ അർഹതയുള്ളവരാണ് പക്ഷേ ഇനി പ്രവാചകന്മാരില്ലല്ലോ എന്ന് അണ്ടർസ്റ്റുഡ് സ്വഭാവം സ്വഭാവങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രവാചകന്മാരോട് കിടപിടിക്കുന്നവരാണ് ഇനി ഒരു പ്രവാചകന്മാരാരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനു മാത്രം പറ്റുന്ന സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്ന് നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി ഫുഖഹ ഉദബ സാഹിത്യ സമ്പന്നരായ പണ്ഡിതരാണ് നിങ്ങൾ കാതു അയ്യക്കൂനു അംബിയ പ്രവാചകന്മാരാകാൻ മാത്രം പോന്നവരാണ് മിൻ ഹുസാലിമ്മ അഷ്റഫഹ അതിനു മാത്രം ശ്രേഷ്ഠമായ സ്വഭാവമാണ് നിങ്ങളിലുള്ളത് എന്നിട്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഒരു സന്തോഷത്തിന്റെ പുഞ്ചിരി പുരി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അന ഊസീക്കും ബിഹംസി ഖിസാലിൻ ഞാൻ നിങ്ങൾക്ക് ഇനിയും ഒരു അഞ്ചു കാര്യങ്ങൾ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ് ലിയക്മുലല്ലാഹുലക്കും ഹിസാലൽ ഖൈർ അതോടുകൂടി എല്ലാ നന്മയുടെ കാര്യങ്ങളും അള്ളാഹുത്താല നിങ്ങൾക്ക് പൂർത്തിയാക്കി തരാൻ വേണ്ടി ആ കാര്യങ്ങൾ ഇങ്ങനെയാണ് നബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം പറഞ്ഞത് ഈമാൻ കാര്യം പിന്നീട് പറഞ്ഞത് ഇസ്ലാം കാര്യങ്ങൾ പിന്നീട് അവർ ജാഹിലിയ കാലത്ത് തന്നെ സ്വീകരിച്ചു പോരുന്നവരാണ് എന്ന് പറഞ്ഞ സ്വഭാവങ്ങളായി പറഞ്ഞത് അവർ അശുക്രു ഇന്ദർ സുഭിക്ഷതയുടെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും നമുക്ക് ഹൈറുണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിനെ മറക്കുന്ന സ്വഭാവമാണ് സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിൻ്റെത് ഷെറുണ്ടാകുമ്പോൾ മാത്രം അള്ളാഹുവിനെ അള്ളാഹുവിനോട് ദുവാ ചെയ്യും പ്രവാസികളായ ഒരുപാട് സഹോദരന്മാരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് പലരും വന്ന് ദുവാ ചെയ്യാൻ പറയും അതുവരെ ഓലെ ക്ലാസ്സുകളിലോ ദിക്കുറിന്റെ സഹസിലോ ഒന്നും കാണൂല അങ്ങനെ ചില ആളുകൾ വന്നിട്ട് ദുവാ ചെയ്യാൻ പറയും ഉസ്താദെ ജോലില്ല ജോലിക്ക് വേണ്ടി ദുവാ ചെയ്യണം അപ്പൊ ജോലി ഉണ്ടായിരുന്ന കാലത്ത് ഓനെ ഈ നല്ല കാര്യങ്ങൾക്കൊന്നും കാണൂലായിരുന്നു അപ്പോ ഓൻ അള്ളാഹുവിനെ ഓർമ്മല്ലായിരുന്നു ജോലി നഷ്ടപ്പെട്ടപ്പോ അള്ളാഹുവിനെ ഓർമ്മ വന്നു അപ്പോ അള്ളാഹു താല വേണം ദ്വേർക്കണം ദ്വന്റെ ആൾക്കാർ വേണം എന്നുള്ള രൂപത്തിലേക്ക് അവൻ ചിന്തിക്കാൻ തുടങ്ങി പക്ഷേ റഹാറിന്റെ സമയത്ത് അള്ളാഹുത്താല അവന് നല്ല ജോലിയൊക്കെ കൊടുത്ത് അവന് സന്തോഷമായി സുഭിക്ഷമായി ജീവിക്കാൻ അള്ളാഹുത്താല തൗഫീക്ക് കൊടുത്തപ്പോ അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അതിന് അനുകൂലമായ സദസ്സുകളിൽ പങ്കെടുക്കാനും അവന് മനസ്സില്ലായിരുന്നു ജോലി നഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വന്നു അതല്ല സത്യത്തിൽ സത്യവിശ്വാസിക്ക് വേണ്ടത് മാനായ അൽക്കമത്തുബിനുൽ ഹാരിസ് റതി അള്ളാഹു സംഘം നേരത്തെ തന്നെ റസൂലെ ഞങ്ങൾ സ്വീകരിച്ചു വന്ന സ്വഭാവമാണ് എന്ന് പറഞ്ഞ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പ്രവാചക തുല്യമായ സ്വഭാവമാണിതൊക്കെ എന്ന് വിശേഷിപ്പിച്ച സ്വഭാവത്തിൽപ്പെട്ടതാണ് അസ്വബുറു അഷുക്കുറു എന്തർഹായി സുഭിക്ഷതയുടെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ നന്ദി കാണിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് നന്ദി കാണിക്കാം നല്ല ജോലി ഉണ്ടാകുമ്പോ നല്ല ശമ്പളം ഉണ്ടാകുമ്പോ കച്ചവടത്തിൽ ഹൈറുണ്ടാകുമ്പോ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തുഷ്ടരായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക അങ്ങനെ കാണിച്ചാൽ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും നിനക്ക് വിഷമമുണ്ടാകുമ്പോ അള്ളാഹു താല നീ നിനക്ക് സന്തോഷമുണ്ടാകുമ്പോ അള്ളാഹുവിനെ ഓർത്താൽ നിനക്ക് വിഷമമുണ്ടാകുമ്പോ അള്ളാഹു താല നിന്നെ ഓർക്കുമെന്ന് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം മറ്റൊരിക്കൽ പറഞ്ഞതും ഇതിനോടുകൂടെ ചേർത്ത് വായിക്കുക അപ്പോ നോമ്പിന്റെ ശേഷം നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ നമുക്ക് പ്രചോദനമാകുന്ന ഒരു ഹദീസാണ് നമ്മളിവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ അൽക്കമത്തുമുൽ ഹാരിസ് റലി അള്ളാഹു അൻഹുവിന്റെ സംഘം ആ ഏഴംഗ സംഘം നബിസല്ലാ അലൈഹി സ്വലമ തങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ജാഹിലിയ കാലത്ത് തന്നെ സ്വീകരിച്ച സ്വഭാവത്തിൽ നിന്ന് ഒന്ന് അശുക്കുറു എന്തർഹായി ഞങ്ങൾക്ക് സുഭിക്ഷമാകുമ്പോൾ ഞങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത് വസ്സബുറു എന്തൽ ബലായി എന്തെങ്കിലും പരീക്ഷണം ഞങ്ങൾ നേരിടേണ്ടി വരുമ്പോ അള്ളാ ഞങ്ങൾ അതിന്റെ പേരിൽ ക്ഷമിക്കും ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണാണ് ഞങ്ങളുള്ള പരീക്ഷയ്ക്കാണ് ഇതിന് ഞങ്ങൾ ക്ഷമിച്ചേ മതിയാകൂ എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾ ക്ഷമ കൈക്കൊള്ളുന്നവരാണ് മൂന്നാമത്തെ സ്വഭാവം ശത്രുക്കളെ ശത്രുക്കളെ കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ ശത്രുക്കളുമായി എതിരിടേണ്ടി വരുന്ന സമയത്ത് നന്മയുടെ പക്ഷത്ത് സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുക അപ്പ് പിൻവാങ്ങാതിരിക്കുക പിന്തിരിഞ്ഞോടാതിരിക്കുക പേടിത്തൊണ്ടന്മാരായി ഓടി രക്ഷപ്പെടാതിരിക്കുക ഞങ്ങൾ ശത്രുവിനെ കണ്ടാൽ സത്യസന്ധമായി ഞങ്ങൾ പൊരുതുന്നവരാണ് അവിടെ ഞങ്ങൾ ജയാപജയങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല ഞങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തുന്നവരാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും ഞങ്ങളുടെ കൃഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയാലും അങ്ങനെ ജീവിതത്തിൽ എന്ത് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകേണ്ടി വന്നാലും അതൊക്കെ ഞങ്ങൾ തൃപ്തിയോടുകൂടെ സ്വീകരിക്കുന്നവരാണ് ഞങ്ങളുടെ ശത്രുക്കൾക്ക് എന്തെങ്കിലും വിപത്ത് നേരിട്ടാൽ ഞങ്ങൾ അവരുടെ മുഖത്ത് നോക്കി അതിൽ സന്തോഷം പ്രകടിപ്പിക്കാറില്ല ശത്രുക്കൾക്ക് നേരിടുന്ന വിപത്തിൽ ഞങ്ങൾ സന്തോഷം അവരോട് പ്രകടിപ്പിക്കാറില്ല ഞങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും അപ്പോ ഷമാത്തത്തുല്ലാത എന്നുള്ളത് നബിസല്ലാ അലൈവലമ തങ്ങൾ അതിനെ തൊട്ട് കാവലിനെ തേടാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഥവാ നമുക്കെന്തെങ്കിലും വിപത്തുണ്ടായാൽ നമ്മുടെ ശത്രു സന്തോഷിക്കുക എന്നുള്ളത് അതിനെ തൊട്ട് തമ്പുരാനെ ഞങ്ങളെ നീ കാക്കണേ എന്ന് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് മഹാനവകൾ ഇവിടെ പറയുന്നത് ശത്രുക്കൾക്ക് എന്തെങ്കിലും വിഷമുണ്ടാകുമ്പോൾ ഞങ്ങളതിൽ സന്തോഷിക്കൂല ഞങ്ങളുടെ മനസ്സിൽ അഥവാ സന്തോഷമുണ്ടെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ഞങ്ങളത് പ്രകടിപ്പിക്കില്ല അപ്പോൾ നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞത് എന്തൊരു ശ്രേഷ്ഠമായ അതിവിശിഷ്ടമായ ഗുണങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളിൽ ഉള്ളത് ഈ ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പ്രവാചകന്മാർ പ്രവാചകന്മാരാകാൻ പോലും അർഹതയുള്ളവരാണ് പ്രവാചകന്മാർക്കുണ്ടാകുന്ന അത്രയും വിശിഷ്ടമായ സ്വഭാവങ്ങളാണ് നിങ്ങളിൽ അള്ളാഹു സുബാനഹുവത്താല തന്നിട്ടുള്ളത് എന്ന് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറയുകയും എന്നിട്ട് അവരോടൊരു പുഞ്ചിരി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ഒരു അഞ്ചു കാര്യങ്ങൾ അവരോട് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു ആ അഞ്ചു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു ഈ അഞ്ചു കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ദീനിന്റെ നന്മയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കിട്ടുന്നതാണ് അതിങ്ങനെയാണ് ലാ തജുമാല നിങ്ങള് അനുഭവിക്കാൻ സാധിക്കാത്തത് സംഭരിക്കരുത് അനുഭവിക്കാൻ സാധിക്കാത്തത് സംഭരിക്കരുത് ലാ നിങ്ങൾ തിന്നാത്തത് ഒരുമിച്ച് കൂട്ടരുത് എന്നാണ് അതിന്റെ പ്രത്യക്ഷാർത്ഥമെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് നമ്മൾ സംഭരിക്കാൻ തത്രപ്പാട് കാണിക്കരുത് എന്നാണ് അതിന്റെ ആശയം അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കാത്തത് നിങ്ങൾ പടുത്തുണ്ടാക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ അത്യാവശ്യത്തിനുള്ള സൗകര്യം മതി അതേ സമയത്ത് അമ്പരചുംബികളായ അത്യാഡംബരങ്ങളായ വീടുകൾ ഉണ്ടാക്കുന്നവരോടാണ് അള്ളാഹു സുബാനഹുവത്താലയുടെ മഹാനായ ഷറഫുൽ ഹൽക്ക് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിവിശിഷ്ടങ്ങളായ സ്വഭാവങ്ങളുള്ള ഒരു സമൂഹത്തോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ സംഭരിക്കാൻ പോകരുത് നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കാത്ത കെട്ടിടങ്ങൾ നിങ്ങൾ നിർമ്മിക്കരുത് ഒലാ തനാഫസൂഫിമാ നാളെ നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഈ അനുഭവങ്ങൾ ഈ ഈ അനുഗ്രഹങ്ങൾ അതിൽ നിങ്ങൾ മതിമറന്നു പോകരുത് നാളെ നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ആഡംബരങ്ങളിൽ നിങ്ങൾ മതിമറന്നു പോകരുത് ഒത്തക്കുല്ലാഹല്ലവീലൈഹി തുഷറൂൻ ഏതൊരു റബ്ബിലേക്കാണോ നിങ്ങളെ ഒരുമിച്ചു കൂട്ടപ്പെടുക എങ്കിലാ ആ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക നിങ്ങൾ നാളെ ഒരുമിച്ചു കൂട്ടപ്പെടുന്ന റബ്ബുണ്ടല്ലോ ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക ആ റബ്ബിന്റെ മേലിൽ തന്നെയാണ് നിങ്ങൾ മുന്നേറുന്നതും അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ നടന്നെടുക്കുന്നതും അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക എവിടേക്കാണോ നിങ്ങൾ ചെന്നു ചേരാനുള്ളത് എങ്കിൽ ആ ഭവനത്തെ നിങ്ങൾ ആഗ്രഹിക്കുക ഏതൊരു ഭവനത്തിലാണോ നിങ്ങൾക്ക് ശാശ്വതമായി താമസിക്കാനുള്ളത് എങ്കിൽ ആ ഭവനം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുക എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളെ ഈ പ്രവാസികൾക്ക് പ്രത്യേകമായിട്ട് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു തന്നതാണോ നോക്കൂ നിങ്ങൾ നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത് മിക്കവാറും ആളുകളൊക്കെ ഗൾഫിലേക്ക് പോകുന്ന എന്തിനാ മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഉണ്ടാക്കാൻ എന്നാണ് നമ്മൾ പറയല് മെച്ചപ്പെട്ട ജീവിത സൗകര്യം അതിന്റെ അർത്ഥം ജീവിക്കാൻ നാട്ടിലും പറ്റുമായിരുന്നു എന്നാണ് ഞാൻ വേറെ പറയല്ല ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ ഉപദേശിക്കുകയാണ് നിങ്ങളെ ഓർമ്മയിൽ പങ്കാളികളാക്കുക മാത്ര ചെയ്യുന്നത് കാരണം ഞാനും സംസാരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് അപ്പോൾ നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ സമൂഹത്തിന്റെ മനഃശാസ്ത്രം പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് ലാ തജ്മ കുലൂൻ എത്ര എത്ര അർത്ഥവത്തായ ഒരു വാക്കാണ് നോക്കൂ നിങ്ങൾ ലാ തജ്മ കുലൂൻ നിങ്ങൾ തിന്നാത്തത് നിങ്ങൾ സംഭരിക്കണ്ട അഥവാ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ സംഭരിക്കണ്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകളെ അവരിങ്ങനെ രാപ്പകൽ ഭേദമന്യേ അധ്വാനിക്കുകയാണ് ജോലി കഴിഞ്ഞിട്ട് പിന്നെ ഓവർ ടൈമാണ് ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞാൽ നിസ്കരിക്കാൻ പോലും സമയമില്ലാതെ ഇങ്ങനെ സമ്പാദിക്കുകയാണ് അങ്ങനെ സമ്പാദിക്കുമ്പോൾ സത്യത്തിൽ അവന്റെ ജീവിതത്തിൽ അവന് കൃത്യമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റണില്ല പിന്നെ ആർക്കാണ് ഈ സമ്പാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവന് തന്നെ കൃത്യമായ മറുപടിയൊന്നുമില്ല കൃത്യമായ മറുപടിയൊന്നുമില്ല അങ്ങനെ സമ്പാദിക്കാണ് ആ ശൈലിപ്പെട്ട് ചില ആളുകൾക്ക് കാര്യമായ ബാധ്യത പോലും ഇല്ലാത്ത ആളുകളാണ് ഒരുപാട് മക്കളോ കുട്ടികളോ അങ്ങനെയൊന്നുള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല മറ്റു പല ആളുകളും അങ്ങനെ സമ്പാദിക്കാണ് ഏത് സമയത്തും മരിച്ചു പോകാമെന്നുള്ള ചിന്തയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അബാഹുവിന്റെ വിവാദത്തിന് പോലും വിഘ്നം വരുന്ന രീതിയിലുള്ള ഈ ഭൗതിക സമ്പാദനത്തിന് സാധിക്കില്ല എന്തിനാണിതൊക്കെ എന്നൊന്ന് ചിന്തിച്ചാൽ ഞാൻ ഒട്ടു കൊണ്ടുപോകുമോ എന്റെ കബറിലേക്ക് എന്നൊന്ന് ആലോചിച്ചാൽ ഈ അത്യാഗ്രഹം കുറെ മാറിക്കിട്ടും അള്ളാഹു സുബാനഹുവത്താല തൗഫീക്ക് നൽകട്ടെ ലാ തജ്മവു നിങ്ങൾക്ക് തിന്നാൻ സാധിക്കാത്തത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പോകരുത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് സംഭരിക്കാൻ നിങ്ങൾ തത്രപ്പാട് കാണിക്കരുത് അതുപോലെ തന്നെ വലാത്തബുനോ മാലാ തസ്കുനോൻ നിങ്ങളുണ്ടാക്കുന്ന കൊട്ടാര സമാനമായ വീടുകളുണ്ടല്ലോ ആ വീട്ടിൽ നിങ്ങൾക്ക് ശാശ്വതരായി താമസിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഓർമ്മ വേണം നിങ്ങളുണ്ടാക്കുന്ന അമ്പരചുംബികളായ കൊട്ടാര സമാനങ്ങളായ വീടുകൾ ആ വീടുകളിൽ നിങ്ങൾ ശാശ്വതരായി താമസിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എങ്കിൽ അത് നിങ്ങളുടെ മൗഢ്യമാണ് വങ്കത്വമാണ് ബുദ്ധിയില്ലായ്മയാണ് വിവരക്കേടാണ് അതുകൊണ്ട് വെയിലും മഴയും കൊള്ളാത്ത രൂപത്തിൽ അനുയോജ്യമായ രീതിയിൽ മാന്യമായി താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടുമതി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിലും അപ്പുറത്തുള്ള കൊട്ടാര സമാനമായ വീടുണ്ടാക്കുന്ന ഒരുപാട് സഹോദരങ്ങളെക്കുറിച്ച് വാഹുവിന്റെ റസൂൽ മുൻകൂട്ടി പറഞ്ഞു തന്നതാണ് ചില ആളുകൾക്ക് ഒന്നിലധികം വീടുകൾ ഉണ്ടാവും ഇത്ര വീടുകളാണ് പക്ഷേ വീടുകൾ എന്ന് പറയുമ്പോ വീടുകൾ എന്ന് പറയുമ്പോ ലാവു സുബാനഹൂവത്താല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ കാസർഗോഡ് നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് ആ വീടിന്റെ സൗകര്യങ്ങൾ പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് റിമോട്ട് കൺട്രോളിലൂടെ തുറക്കാൻ കഴിയുന്ന ഡോ ഗേറ്റായിരുന്നു ഉണ്ടായിരുന്നത് വീടിന്റെ ഉള്ളിൽ മുഴുവനും സി സി ടി വി വെച്ചിട്ട് ക്യാമറ വെച്ചിട്ട് നിരീക്ഷണം നടത്തുന്ന വീടായിരുന്നു അള്ളാഹു സുബാനഹുവത്താല ആ സഹോദരന് മഹഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് കൂട്ടത്തിൽ നമ്മൾ ദുആ ചെയ്യുകയാണ് അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ടൊക്കെ എല്ലാ ഉമ്മിനീങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ആ കുടുംബത്തിന്റെ വേദനയിൽ നമ്മളും പങ്കുചേരുന്നു അള്ളാഹു സുബാനഹുവത്താല അവർക്ക് സമാധാനം നൽകട്ടെ അപ്പൊ വീടിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എത്ര സൗകര്യങ്ങളുള്ള ബന്ധവസാണെന്ന് നമ്മൾ കരുതുന്ന വീടാണെങ്കിലും അതിലൊന്നും നമ്മൾ അതിലൊന്നും നമ്മൾ ഒരിക്കലും സുരക്ഷിതരല്ല ഈ ഭൂമിയിൽ എന്നുള്ള ബോധം നമുക്കുണ്ടാകണം ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് വലാത്തബിനോ മാലാ തസ്കുനോൻ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ പ്രവിശാലമായ സൗകര്യങ്ങളുള്ള വീടുകളൊക്കെ എന്തിനാണ് നിങ്ങൾ പടുത്തുയർത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് വലാത്തബിനോ മാലാ തസ്കുനോൻ നിങ്ങൾക്ക് താമസിക്കാൻ മാത്രമുള്ളത് പോരെ ولا تنافسوا فيما غدا عنه تزولون നാളെ നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ട സൗകര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ മതിമറക്കരുത് നാളെ നിങ്ങൾ അടുത്ത നിമിഷത്തിൽ നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ നിങ്ങൾ ഇറങ്ങിപ്പോകേണ്ട സൗകര്യങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മതിമറക്കരുത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഏതൊരല്ലാഹുവിലേക്കാണോ നിങ്ങളെ ഒരുമിച്ചു കൂട്ടപ്പെടുക എങ്കിൽ ആ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക ഏതൊരല്ലാഹുവിന്റെ അടുക്കലേക്കാണോ നിങ്ങൾ നടന്നെടുക്കുന്നത് എങ്കിൽ ആ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക സൂക്ഷിക്കുക وارغبوا فيما إليه تصيرون وفيه تخلدون നാളെ ഏതൊരു വീട്ടിലാണോ നിങ്ങൾക്ക് താമസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ വീടിനെ നിങ്ങൾ ആ വീടിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കുക അത് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക നിങ്ങൾ ആഗ്രഹിക്കുക സ്വർഗത്തിൽ താമസിക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ നിങ്ങൾ സ്വർഗത്തിനു വേണ്ടി പണിപ്പെടുക അതല്ല നരകമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ നരകത്തിന്റെ പണിയെടുത്തോളൂ ബാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ് എവിടേക്കാണോ നിങ്ങൾക്ക് ചെന്നു ചേരാനുള്ളത് ഏതൊരു ഭവനത്തിലാണോ നിങ്ങൾ ശാശ്വതമായി പാർക്കേണ്ടി വരിക എങ്കിൽ ആ ഭവനം നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ബദ്ധശ്രദ്ധരാവുക എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് എന്നെയും നിങ്ങളെയും ചൂണ്ടിയിട്ട് തന്നെയാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞത് ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ നന്മയുടെ കവാടങ്ങളെല്ലാം നിങ്ങളിൽ ഒത്തുവന്നിട്ടുണ്ട് നന്മയുടെ ഗുണങ്ങളെല്ലാം നിങ്ങളിൽ ഒത്തുചേർന്നിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അൽക്കമത്തുബിനുൽ ഹാരിഫ് റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിനോട് സന്തോഷവാർത്ത അറിയിച്ചതാണ് സ്നേഹത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അതിവിശിഷ്ടങ്ങളായ സ്വഭാവങ്ങളെന്ന് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓർമ്മിപ്പിച്ച പുകഴ്ത്തി പറഞ്ഞ സ്വഭാവങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധ കാണിക്കണം എന്ന് എന്നെ ഉപദേശിക്കുന്നു കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരു ഹദീസ് റസൂറുല്ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബ്ദുല്ലാഹിബിന് മസൂദ് അലി അനുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു സഹാബത്തിനോട് ചോദിച്ചു നിങ്ങൾക്കറിയാമോ ആർക്കാണ് നരകം ഹറാമായതെന്ന് നരകത്തിന്റെ മേൽ ആരെയാണ് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ അലാ ഉഹുബുറുക്കും അലാമൻ തഹുറുമുന്നാറു ആരുടെ മേലിലാണ് നരകം ഹറാമാവുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് റസൂർലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അലാ കുല്ലി ഹയ്യനിൻ ലയ്യനിൻ കരീബിൻ സഹലിൻ على كل വേറെ ഒരു റിവായത്തിൽ അലാ കുല്ലി ഹൈനിൻ ലീനിൻ കരീബിൻ സഹലിൻ ഏതായിരുന്നാലും അതിന്റെ ആശയം ഇങ്ങനെയാണ് എല്ലാ മൃദുവായ സ്വഭാവമുള്ളവന്റെയും പാരുഷ്യമില്ലാത്തവന്റെയും ജനങ്ങളോട് അടുപ്പമുള്ളവന്റെയും മേൽ അള്ളാഹു നരകം ഹറാമാക്കിയിരിക്കുന്നെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അവനോട് ആർക്കും ബന്ധപ്പെടാം അവൻ പാരുഷ്യമുള്ളവനല്ല കടുത്ത സ്വഭാവത്തിന്റെ ഉടമയല്ല അവൻ വളരെ എളുപ്പത്തിൽ ആളുകളോട് ബന്ധപ്പെടുന്നവനാണ് അവനോട് നിഷ്പ്രയാസന്മാർക്കും ഇടപെടാൻ സാധിക്കും അതുപോലെ തന്നെ അവൻ കരീബാണ് കരീബുങ്ങിനാസ് ജനങ്ങളോട് അടുപ്പമുള്ളവനാണ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നവനല്ല അവനെത്ര വല അവനൊരുപാട് വലിപ്പമുള്ളവനാണെങ്കിലും വലിയ സ്ഥാനത്തുള്ളവനാണെങ്കിലും അവൻ ജനങ്ങൾക്കിടയിലാണ് ജനങ്ങളോടുകൂടെ കൂടിയാണ് അവന്റെ ജീവിതം ഞാനൊരു വലിയ പണക്കാരനായതിന്റെ പേരിൽ സാധാരണക്കാരോട് ബന്ധമില്ലാതെ കഴിയുന്നവനാണ് എന്ന് പലരുടെയും സാധാരണക്കാരോട് ബന്ധമില്ലാതെ കഴിയുന്ന പലരെയും പല പണക്കാരെയും നമുക്ക് കാണാം അങ്ങനെയല്ല അവൻ വലിയ സ്ഥാനത്തുള്ളവനാണെങ്കിൽ പോലും കരീബും മിനന്നാസ് അവൻ ജനങ്ങളോട് അടുപ്പമുള്ളവനാണ് ജനങ്ങളിൽ ജീവിക്കുന്നവനാണ് ആർക്ക് വേണമെങ്കിലും അവനോട് ഏത് തരത്തിലുള്ള കാര്യങ്ങളും പറയാൻ സാധിക്കും അതിന് യാതൊരു നിബന്ധനകളും എവിടെയും ഏർപ്പെടുത്തിയിട്ടില്ല അത്തരത്തിലുള്ള ആളുകളുടെ മേലിൽ അള്ളാഹുത്താല നരകത്തെ ഹറാമാക്കിയിട്ടുണ്ട് അവനെ നരകത്തിന്റെ മേലിലും അള്ളാഹുത്താല ഹറാമാക്കിയിട്ടുണ്ടെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ജനങ്ങളോട് കൂടുതൽ ബന്ധമുണ്ടാവുക എന്നുള്ളത് ജനങ്ങളോട് മൃദുവായ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് ജനങ്ങളോട് പാരുഷ്യത്തോടെ വർത്തിക്കാതിരിക്കുക എന്നുള്ളത് നരകം ഹറാമാക്കാൻ കാരണമായ സ്വഭാവമാകുന്നെന്ന് ഹബീബായ റസൂർലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇതെല്ലാം സൽ സ്വഭാവത്തിന്റെ അടയാളങ്ങളാണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ നന്മയായി കണക്കാക്കപ്പെടുന്നത് മുഴുവനും സൽ സ്വഭാവമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അൽ കാദിമീനൽ വൽ ആഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ കാലിമുൽകയിലായ ആള് ദേഷ്യം വന്നാൽ തന്നെ ആരെങ്കിലും അവനോട് എന്തെങ്കിലും കയർത്ത് സംസാരിച്ചാൽ തന്നെ അവൻ ആ രൂപത്തിൽ അതേ നാണയത്തിൽ അതിന് തിരിച്ചടിക്കില്ല അവൻ കാതിമുൽ കൈലാണ് ദേഷ്യം ഒതുക്കുന്നവനാണ് അതുപോലെ തന്നെ അവനോട് ഏതെങ്കിലും തരത്തിൽ അവനെ ദേഷ്യം പിടിപ്പിച്ചു അല്ലെങ്കിൽ അവനെ ആക്രമിച്ചു അല്ലെങ്കിൽ അവനെ ശരീരത്തിനോ അഭിമാനത്തിനോ ക്ഷതമേൽപ്പിക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും പ്രതികരണം അവന്റെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ നിന്നുണ്ടായാൽ തന്നെ അവൻ ആളുകൾക്ക് മാപ്പ് നൽകുന്നവനാണ് അതേ നാണയത്തിൽ അതിന് തിരിച്ചടിക്കില്ല മഹാനായ അബൂബക്കർ സുദ്ദീഖ് റബിഹുല്ലാഹു അൻഹുവും റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളും ഒരു സദസ്സിലിരിക്കുകയാണ് അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹുവിനുവിന്റെ അടുത്തുള്ള ഒരാള് സുദ്ദീഖ് റലി അള്ളാഹുവിനെ ഉപദ്രവിക്കുകയാണ് സുദ്ദീഖ് റലി അള്ളാഹുവിനു ക്ഷമിച്ചു സഹിച്ചു രണ്ടാമതും അയാൾ എന്തൊക്കെയോ അങ്ങനെ ചെയ്യാണ് സുദ്ദീഖ് റലി അള്ളാഹുവിനുവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സിദ്ദീഖ് റലി അള്ളാഹുവിന് പ്രതികരിച്ചില്ല അവിടെ അതിന് സഹനത്തോടുകൂടി ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് സുദ്ദീഖുല്ലക്ബർ അക്ബർ മൂന്നാം തവണയും സുദ്ദീഖുല്ലക്ബർ അക്ബർ അലി അൻഹു അയാൾ ശല്യം ചെയ്തപ്പോൾ അത് കാര്യമാക്കാതെ ഇരുന്നു പക്ഷെ അയാൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസാനം ഗത്യന്തരമില്ലാതെ സുദ്ദീഖുല്ലക്ബർ അക്ബർ അലി അൻഹു അയാൾ പറയുന്നതിന് മറുപടി പറഞ്ഞപ്പോ റസൂർലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് പറഞ്ഞു സിദ്ദീഖെ നിങ്ങൾ അയാൾ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ സഹിച്ചിരുന്നപ്പോ അള്ളാഹുവിന്റെ ഒരു മലക്ക് അയാൾക്ക് മറുപടി നൽകുന്നുണ്ടായിരുന്നു അയാൾ പറയുന്നതൊക്കെ കളവാണ് എന്ന് നിങ്ങളയാൾ കുറ്റം പറയുമ്പോൾ അയാൾ പറയുന്നതൊക്കെ കളവാണെന്നൊരു മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ നിങ്ങൾ അയാൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞപ്പോ ഷെയ്ത്താൻ ഇറങ്ങി വരികയും മലക്ക് പോവുകയും ചെയ്തു ഷെയ്ത്താൻ ഇറങ്ങിയിട്ട് നിങ്ങളുടെ നാക്കിലൂടെ അതിന് മറുപടി പറയുകയാണ് ചെയ്തത് അതുകൊണ്ട് ഷെയ്ത്താൻ ഇറങ്ങിയ ഈ മജിലിസിൽ ഇനി ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോയി എന്ന് ഹദീസ് അപ്പൊ ഒരാൾ അക്രമിക്കുകയാണെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിലും പരമാവധി ക്ഷമിക്കണം എന്നാണ് ഈ പാഠങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് തന്നെയാണ് വിശുദ്ധ ഖുർആാനും പറഞ്ഞത് ദേഷ്യം ഒതുക്കുന്നവരെ അവർക്കല്ലാഹുത്താലം അവസരത്ത് കൊടുക്കുമെന്ന് അവർക്കല്ലാഹു അവന്റെ സ്വർഗം കൊടുക്കുമെന്ന് അവസാനം പറയുന്നുണ്ട് ഹും ഖാലിദൂൻ അവർക്കാണ് അള്ളാഹുത്താല ഫിർദൌസ് എന്ന സ്വർഗം കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്ന് കാലിമീനൽ വയലു ദേഷ്യം ഒതുക്കുന്നവർ വൽ ആഫീന അനിന്നാസി ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ ഇതെല്ലാം വിശുദ്ധമായി റമദാനിന്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും പിടിച്ചു നിർത്തേണ്ട സ്വഭാവമാണ് റമദാനിന് ശേഷം ഈ സ്വഭാവം നഷ്ടപ്പെടാൻ സമ്മതിച്ചുകൂടാ റമദാനിൽ നമ്മൾ ആ സ്വഭാവം സായു സ്വായത്തമാക്കിയിട്ടുണ്ട് ഇതാ കാന യൗമു സൗമി അഹദിക്കും നിങ്ങളിൽ ഒരാളുടെ നോമ്പിന്റെ ദിവസമാണെങ്കിൽ അവന്റെ നാക്കിലൂടെ അരുതാത്ത ഒരു വാക്ക് പുറത്തു പറയാൻ പാടില്ല ഇസ്ലാം നിഷിദ്ധമാക്കിയ ഇസ്ലാം വെറുക്കുന്ന ഒരു വാക്കും അവന്റെ നാക്കിലൂടെ പുറത്തു വരാൻ പാടില്ല അതുപോലെ തന്നെ അവൻ ആരെങ്കിലും അവനോട് എന്തെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ തന്നെ ഞാൻ നോമ്പുകാരനാണ് എനിക്ക് നിന്നോട് അങ്ങനെ മറുപടി പറയാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് പോകണമെന്നാണ് ഹബീബായ റസൂൽ സല്ലാ അലൈവലമ തങ്ങൾ പറഞ്ഞത് നോമ്പ് കാലത്ത് നമ്മളത് സ്വീകരിച്ചു നമ്മുടെ നോമ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹിച്ചു ക്ഷമിച്ചു പക്ഷേ നോമ്പ് കാലത്ത് മാത്രം അത് നിർത്താനല്ല അള്ളാഹുത്താലാന്റെ കൽപ്പന നോമ്പ് നിർബന്ധമാക്കിയതും കേവലം ഒരു മാസം നന്നാകാൻ വേണ്ടിയല്ല ലാല്ലക്കും തത്തക്കൂൻ എന്നാണ് ജീവിതകാലം മുഴുവനും നിങ്ങൾ ഈ വിശുദ്ധ വിശുദ്ധമായ വിശിഷ്ടമായ സ്വഭാവങ്ങൾ പകർത്തി ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നോമ്പിന്റെ ശേഷവും ആരെങ്കിലുമൊക്കെ നമ്മളോട് ഇത്തരത്തിലുള്ള സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടാലും പരമാവധി ക്ഷമ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഈ അധ്യാപനങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ലംയക്കുൻ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വല മുത്തഫഹിഷൻ മുത്തഫക്കുൻ അലൈഹിയായ ഹദീസാണ് തങ്ങൾ ഒരിക്കലും വൃത്തിഹീനമായ വാക്കുകൾ പറയുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല വലാ സ്വഹാബം ഫിൽ അസുവാഖി എന്ന് കാണാം തങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒച്ചവെച്ച് നടക്കുന്ന സ്വഭാവവും തങ്ങൾക്കുണ്ടായിരുന്നില്ല അവ തങ്ങൾ ഒരിക്കലും നീചമായ വാക്കുകളോ നീചമായ പ്രവർത്തനങ്ങളോ ഒരിക്കൽ പോലും അവിടെ നിന്നുണ്ടായിട്ടില്ല കാന ഹുലുക്കുഹുൽ ഖുർആൻ തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് മഹതിയായ ഉമ്മ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു എന്ന് പറയുന്നുണ്ട് അള്ളാഹുത്താല നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയിട്ട് ഖുർആൻ പറഞ്ഞതും അലീം അങ്ങ് ഉന്നതമായ സ്വഭാവത്തിന്റെ മേലിലാകുന്നു പ്രവാചകരെ എന്നാണ് അപ്പൊ ഉന്നതമായ സ്വഭാവം എന്നൊക്കെ പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ സ്വായത്തമാക്കിയിട്ട് ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും നമ്മളെ വിഷമിപ്പിക്കാൻ ശ്രമിച്ചാലും ദേഷ്യപ്പെടുത്താൻ ശ്രമിച്ചാലും പരമാവധി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ കടമ മഹാനായ ഹസംബസരി ബസരി തങ്ങൾ പറയുന്നത് ഹുസ്നുൽ ഖുലുഖി അൽ കറമു വൽ ബദലത്തു വൽ ഇഹ്തിമാൽ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിയിൽ വരുന്നത് അൽ കറമോ ഔദാര്യത എന്നുള്ളതാണ് ഉദാരത ഉദാരനായിരിക്കുക എന്നുള്ളതാണ് മാന്യനായിരിക്കുക വൽ ബദലത്തു അതേപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്ന ശീലമുണ്ടാവുക ദാനശീലമുള്ളവനായിരിക്കുക നമ്മളൊക്കെ നമ്മുടെ സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കുക വല്ലെഹ്തിമാലു മറ്റുള്ളവരുടെ സഹജീവികളുടെ വിഷമങ്ങൾ സഹിക്കാനുള്ള സഹിക്കാനുള്ള സ്വഭാവമുള്ളവരായിരിക്കുക സഹനമുള്ളവരായിരിക്കുക ക്ഷമയുള്ളവരായിരിക്കുക ഇതാണ് ഹുസ്നുൽ കുലുക്ക് എന്നതിന്റെ ആശയം എന്ന് മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുന്നു മഹാനായ അബ്ദുല്ലാഹിബിനുൽ മുബാറക്ക് തങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞതിന്റെ തന്നെ മറ്റൊരു വാക്ക് തന്നെയുള്ള ആശയം ഒന്ന് തന്നെയാണ് എല്ലാവരോടും മുഖപ്രസന്നനായിട്ട് പെരുമാറുക എന്നുള്ളത് പ്രസന്നവതനായി പെരുമാറുക എന്നുള്ളത് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ എല്ലാവരെയും അഭിമുഖീകരിക്കുക എന്നുള്ളത് എല്ലാവർക്കും തന്നോട് കാര്യങ്ങൾ പറയാൻ അവർക്ക് മുമ്പിൽ മുഖം കൊടുക്കുക എന്നുള്ളത് ആരുടെയും മുമ്പിൽ മുഖം ചുളിക്കാതെ അബൂസാകാതെ തന്നോട് എന്തെങ്കിലും പരാതി പറയാനോ സഹായങ്ങൾ ചോദിക്കാനോ വരുന്നവരിൽ നിന്ന് മുഖം മറക്കാതെ എല്ലാവർക്കും മുമ്പിലും മുഖം തുറന്നു കൊടുക്കുന്ന സ്വഭാവമുള്ളവനായിരിക്കുക ബദലുൽ മാറൂഫി നന്മകളെ വിതരണം ചെയ്യുന്നവരായിരിക്കുക തന്നിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ നന്മ പ്രവഹിച്ചുകൊണ്ടിരിക്കണം നല്ല കാര്യങ്ങളും നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും തന്നിൽ നിന്നിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം നമ്മൾ ശീലിക്കുന്നവരാവുക എന്നതാണ് സൽ സ്വഭാവി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യമെന്ന് അതുപോലെ തന്നെ അവ കഫുൽ അഴ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ സമയം ചെലവഴിക്കുക എന്നും സഹജീവികളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക അതും സൽ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് മഹാനായ ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈ പറയുന്നത് ഹുസുനുൽ ഖുലുഖ് അല്ലാ തഗ്ലബ ഹുസുനുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഒലാ തഹത്തുദ്ദ നീ മൂർച്ചയുള്ളവനാകാതിരിക്കുക എന്നുള്ളതാണ് കടുത്ത സ്വഭാവമുള്ളവനാകാതിരിക്കുക ആളുകളോട് ലയ്യനായിരിക്കുക ഹയ്യനായിരിക്കുക മൃദുവായ സമീപനം സ്വീകരിക്കുന്നവനാവുക ഇതെല്ലാമാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ആ സ്വഭാവമാണ് നമുക്ക് മീസാൻ എന്ന തുലാസിൽ നാളെ ഭാരമേറിയതായിട്ട് അനുഭവപ്പെടുക എന്ന് തങ്ങൾ പറഞ്ഞത് മാമിൻ ഷൈഇൻ അസ്ഖല ഫിൽ മീസാനി അസ്ഖല മീസാനിൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് മുഅ്മിനിന്റെ മീസാനിൽ നാളെ മഷറ വൻസഭയിൽ നന്മ തിന്മകൾ തൂക്കുമ്പോൾ നന്മയുടെ തട്ടിൽ ഏറ്റവും ഭാരമേറിയ അമലായി കയറിയിരിക്കുക ഹുസുനുൽ ഹുലുക്ക് സൽ സ്വഭാവമാകുന്നു എന്ന് മീസാനിന്റെ തുലാസ് മീസാൻ എന്ന തുലാസിന്റെ തട്ടില് ഏറ്റവും കൂടുതൽ ഭാരം തൂമുന്ന അമൽ ഹുസുനുൽ ഹുലുക്കാകുന്നു ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളാകുന്നു തമ്മാടിത്തം പറയുന്നവനെയും പ്രവർത്തിക്കുന്നവനെയും അസഭ്യം പറയുന്നവനെയും പ്രവർത്തിക്കുന്നവനെയും അള്ളാഹുവിന് ദേഷ്യമാണവനോടെന്ന് മാത്രമല്ല നമ്മുടെ ഈമാൻ പരിപൂർണമാകാനും സൽസ്വഭാവിയായിരിക്കണം എന്ന് ഹബീബായ റസൂൽ അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ ഈമാൻ പൂർണമായ മുഅ്മിൻ എന്ന് പറയുന്നത് ഏറ്റവും സൽസ്വഭാവിയായ മുഅ്മിനിനെ കുറിച്ചാണെന്ന് ഹബീബായ റസൂൽ അപ്പൊ നല്ല സ്വഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളത് മഹാനായ അൽക്കമത്തുബിനുൽ ഹാരിസ് റലിയുല്ലാഹു അനഹുവിന്റെ സംഘത്തോട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഉത്തമമായ അതിവിശിഷ്ടമായ സ്വഭാവമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈമാൻ പൂർണ്ണമായി എന്നതിന്റെ ലക്ഷണം എന്നും ഹബീബായ റസൂൽ ഇങ്ങനെയൊക്കെ നല്ല സ്വഭാവം സ്വീകരിച്ചവരായാൽ നാളെ അള്ളാഹുവിന്റെ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം ഫിർദൌസുല്ലായലയിൽ ഒരുമിച്ചിരിക്കാൻ സാധിക്കുമെന്നും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു അലാ ബി മിനല്ലാഹി മജ്ലിസൻ ഖിയാമ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ നിങ്ങളിൽ ആരാണെന്ന് പറഞ്ഞു തരട്ടെയോ എന്റെ ഏറ്റവും അടുത്തിരിക്കാനും കഴിയുന്നത് നാളെ അന്ത്യനാളിൽ ആർക്കാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബത്ത് പറഞ്ഞു പറയൂ പ്രവാചകരെ ഞങ്ങൾ കേൾക്കട്ടെ നബിസല്ലാഹു അലഹു വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താ ചോദ്യം എന്താ ചോദ്യം അലാ ബി ഖിയാമ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആര് ആള് ആരാണെന്ന് പറയട്ടെയോ ഞാൻ എന്റെ അടുത്ത് അന്ത്യനാളിൽ ഏറ്റവും അടുത്തിരിക്കാൻ സാധിക്കുന്നത് ആർക്കാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബത്ത് പറയൂ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ നബിസല്ലാ അലൈവല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് അഹ്സനുഭാവത്തിന്റെ ഉടമക്കാണ് ഇഷ്ടമുള്ളത് അവനോടാണ് അന്ത്യനാളിൽ എന്റെ ഏറ്റവും അടുത്തിരിക്കാൻ സാധിക്കുന്നതും സൽസ്വഭാവിക്കാണെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് മാത്രമല്ല അവന് രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവന്റെയും പകൽ മുഴുവനും നോമ്പു നോറ്റവന്റെയും പ്രതിഫലം കിട്ടുമെന്ന് സ്ഥാനം കിട്ടുമെന്ന് നബിസല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇന്നൽ മുഅ്മിന ലയുദിരിക്കു ബി ഹുസ്നി ഖുലുഖിഹി ദറജാത്തി സ്വാഇമിൽ ഖായിമി സദഖ റസൂലുള്ളാഹി നിശ്ചയം സത്യവിശ്വാസി സൽ സ്വഭാവം കൊണ്ട് നോമ്പെടുക്കുന്നവന്റെയും സ്ഥിരമായി നിഷ്കരിക്കുന്നവന്റെയും പുണ്യം കരസ്ഥമാക്കാനും അവന്റെ സ്ഥാനം നേടാനും സാധിക്കും സൽ സ്വഭാവം കൊണ്ടെന്ന് ഹബീബായ റസൂറുല്ലാഹി സല്ലാ പഠിപ്പിക്കുകയാണ് അതുപോലെ നേരത്തെ പറഞ്ഞ ഹദീഫിൽ നരകം ഹറാമായവനാരാണെന്ന് പറഞ്ഞപ്പോഴും അവിടെയും സൽസ്വഭാവിയാണ് എന്ന് നിർസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെയേറെ പവിത്രമായതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഫിർദൌസുൽ അലവിൽ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നതുമായ അതിവിശിഷ്ടങ്ങളായ സ്വഭാവങ്ങളാണ് അതാണ് വിശുദ്ധ റമദാൻ നമുക്ക് നേടിത്തന്നിട്ടുള്ളത് അതാണ് നോമ്പിലൂടെ നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ളത് അത് കേവലം റമദാൻ വിട പറയുന്നതോടുകൂടെ അസ്സലാമു അലൈക്കും യാ ഷഹിറ റമദാൻ എന്ന് പറയും പോലെ അസ്സലാമു അലൈക്കും യാ ഹുസ്നൽ ഖുൽഖ് എന്ന് പറയാൻ പാടില്ല സൽസ്വഭാവമേ നിനക്ക് വിട എന്നുള്ള ആശയം ഉണ്ടാകാൻ പാടില്ല റമദാൻ പിരിഞ്ഞു പോയാലും നമ്മൾ റമദാനിനെയല്ല ആരാധിച്ചത് റമലാനിനെയും ഷവ്വാലിനെയും പടച്ച തമ്പുരാനെയാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് ഷവ്വാലിലും അള്ളാഹുത്താല നമ്മളെ നോക്കുന്നുണ്ട് റമലാനിൽ ഏത് രൂപത്തിലാണോ റബ്ബ് നമ്മളെ നിരീക്ഷിച്ചതെങ്കിൽ അതേ റബ്ബ് തന്നെ ഷവ്വാലിലും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് ദുൽഖാദിലും ദുൽഹജ്ജിലും കൊല്ലത്തിലെ പന്ത്രണ്ട് മാസത്തിലും ഇന്ന റബ്ബ കലബിൽ നിറുസ്വാദ് നിന്റെ റബ്ബ് നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇലാ സുവരിക്കും കുലൂബിക്കും അള്ളാഹുത്താല നിങ്ങളുടെ പുറംപൂച്ചിലേക്കല്ല നോക്കുന്നത് നിങ്ങളുടെ വടിവിലേക്കുമല്ല റബ്ബ് നോക്കുന്നത് നിങ്ങളുടെ ആകാര സൗഷ്ഠവത്തിലേക്കല്ല റബ്ബിന്റെ നോട്ടമുള്ളത് പിന്നെയോ രക്ഷിതാവിന്റെ തിരുനോട്ടം വലാക്കിൻ കുലൂബിക്കും നിങ്ങളുടെ ഹൃദയം ഏത് രൂപത്തിലാണെന്നാണ് റബ്ബിന്റെ നോട്ടം അത് സൽസ്വഭാവം കൊണ്ട് നിറക്കപ്പെട്ടതാണെങ്കിൽ അള്ളാഹുത്താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളോടാണ് അതല്ല നിങ്ങൾ ഫാഹിഷാണോ മുത്തഫഹിഷാണോ എങ്കിൽ ഇന്നല്ലാഹല ഫാഹിഷൽ മുത്തഫഹിഷ അസഭ്യം പറയുന്നവനെയും തമ്മാടിത്തം പറയുന്നവനെയും അത് പ്രവർത്തിക്കുന്നവനെയും അള്ളാഹുവിന് കോപമാണ് അവനോടെന്ന് ഹബീബായ റസൂർഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് റമദാൻ ഇന്നല്ലെങ്കിൽ നാളെ വിട ചോദിച്ചാലും അള്ളാഹുവിന്റെ ആ വിശുദ്ധമായ മാസം നമുക്ക് തന്നിട്ടുള്ള ഈ സമ്പന്നമായ അതിവിശിഷ്ടങ്ങളായ ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് അതിൽ പെട്ടതാണ് നമ്മൾ ആരെയും ചീത്ത പറയാൻ പോയിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ സഹിച്ചിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ടി വി ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരുന്ന് കണ്ടിട്ടില്ല നമ്മൾ ആരെയും ഗൈബത്ത് പറയാൻ സമയം ചെലവഴിച്ചിട്ടില്ല റമദാനിൽ ആരെയും ഏഷണി പറയാൻ നമുക്ക് സമയമുണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് ദൂഷ്യ സ്വഭാവങ്ങൾ റമദാനിൽ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് അതൊക്കെ ജീവിതകാലം മുഴുവനും മാറ്റി നിർത്താൻ നമ്മൾ ബദ്ധ പരിശുദ്ധരായാലേ റമലാൻ ഫലിച്ചവരായിട്ട് നമ്മൾ കാണപ്പെടുകയുള്ളൂ നമ്മുടെ തൗബ സ്വീകരിക്കപ്പെട്ടവരായിട്ട് മനസ്സിലാക്കുകയുള്ളൂ അത്തരത്തിൽ പെടാൻ വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുതാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽഹമുല്ലാഹി വസ്സലാമു വസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു